അടേ പത്ത് കൊല്ലം കഴിയട്ടെ ഞാൻ ഇതിന്റെയൊക്കെ ചുമതല ഒന്ന് ഏറ്റെടുക്കട്ടെ അന്നേരം ഞാൻ ഇവനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഇരിക്കുന്ന ആള് പോരാ എവിടെ നിന്നോട് പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ഇവിടുന്ന് കണ്ട വെളിയിലായിക്കോട്ടെ വീട്ടിലെ അച്ഛൻ കാര്യങ്ങൾ ചെയ്യുമ്പോ അച്ഛൻ ശരിയല്ല എങ്കിലും നല്ല കുട്ടികളോട് പെരുമാറേണ്ടത് ഞാനൊന്ന് അച്ഛനായിക്കോട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുക ഇയാൾ വയസ്സായി കിടക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നിലെ അച്ഛൻ പ്രവർത്തിക്കുകയെന്ന് ഇളയൻ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവസാനം എന്താ വഴി നമ്മൾ ഈ കസരയിലേക്ക് വരുമ്പോ അച്ഛന്റെ അപ്പൂപ്പനായിട്ട് മാറുക കാരണം ജാഗ്രത വേറെ സ്വപ്നം വേറെ ജാഗ്രത വരെ സ്വപ്നം വരെ നാം ഒന്ന് കാലിടറി വീഴുമ്പോൾ നമ്മളെ ഓടി വന്നെടുത്ത് നിലത്ത് നോക്കി നടന്നില്ല എന്ന് പറഞ്ഞ് വഴക്കു പറഞ്ഞ് അടിക്കുന്ന ഒരു അച്ഛനിൽ നിന്ന് വേദനിക്കുന്ന നാം ആഗ്രഹിക്കുന്നത് ആ വീഴുന്നിടത്ത് നമ്മളെ എടുത്ത് സാന്ത്വനിപ്പിച്ച് തലോടി തല്ലാതെ കൊണ്ടിരുത്തുന്ന ഒരു അച്ഛനെ ആയിരിക്കും ഇത് സങ്കല്പിച്ചിട്ടുള്ള നാം നാളെ അച്ഛനാവുമ്പോൾ നമ്മുടെ കുഞ്ഞു വീണാൽ നമ്മളും അടി തന്നെയാവുള്ളൂ ഇതിനോ ശരിയല്ലേ ഒരു അനക്കം കാണുന്നില്ല നിങ്ങൾ ചിത്രത്തിൽ എഴുതി പോലെ ഇരിക്കരുത് നല്ല ശ്രദ്ധയാണത് അത്രയും ശ്രദ്ധിക്കരുത് നിങ്ങളുടെ നിശബ്ദത എന്നെ പേടിപ്പെടുത്തും അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൽ നിങ്ങളെ നിശബ്ദതയിലേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത് അപകടമാണ് അപകടം എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ നിശബ്ദതയിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിശബ്ദതയാണ് ഏറ്റവും സുഖമെന്ന് അറിയുമെങ്കിലും നിശബ്ദത സമയം വരുന്നവരെ ശബ്ദായമാനമാക്കി നിർത്തുന്നതാണ് സുഖം ബിക്കോസ് സൈലൻസ് ഈസ് വയലൻസ് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളകുന്നത് നല്ലതാണ് എനിക്കൊരു ആശ്വാസത്തിന് നിങ്ങളിവിടെ ഉണ്ടല്ലോ എന്ന് ഒന്നറിയാൻ അപ്പൊ ഋഷി കൽപ്പനയിൽ ഈ ഒരു തലം കണ്ടിട്ടുണ്ട് ഇവനാണ് ധൃതരാഷ്ട്രം തന്റെ സ്വപ്ന ലോകത്ത് ആയിരം സങ്കല്പങ്ങൾ കെട്ടി ഉണർത്തി ആ സങ്കല്പ സാമ്രാജ്യത്തിൽ അധിപതിയായിരിക്കുന്നവനാണ് ധൃതരാഷ്ട്രം ആ ധൃതരാഷ്ട്രം ഇന്ന് ഒരു വലിയ യുദ്ധക്കളത്തില് യുദ്ധം അജ്ഞനായി ചെയ്യുകയാണ് അവിടെ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരേ ഒരാൾ ധൃതരാഷ്ട്രൻ മാത്രമാണെന്ന് തോന്നിപ്പോവും യഥാർത്ഥമായ യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന അർജുനൻ ഭീഷ്മൻ ദ്രോണൻ കൃപൻ യുധിഷ്ഠിരൻ തുടങ്ങിയ മുഴുവൻ യോദ്ധാക്കളുടെയും യുദ്ധം ഒന്നിച്ച് യുദ്ധക്കളത്തിലെത്താതെ യുദ്ധക്കളത്തെയും അവരെയും കൂടി തന്റെ അന്തരംഗത്തിലാക്കി കൊട്ടാരത്തിലെ സിംഹാസനത്തിലിരുന്ന് ചെയ്യുന്നവനാണ് ധൃതരാഷ്ട്രൻ യുദ്ധകളത്തിൽ നിൽക്കുന്നവൻ യുദ്ധം ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന രാഗദ്വേഷത്തെക്കാൾ വളരെ വലുതാണ് യുദ്ധക്കളത്തിന് പുറത്ത് കാഴ്ചക്കാരനായി ആസ്വദിക്കേണ്ടവൻ കർത്താവും ഭോക്താവുമായി തീർന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ ഞാൻ നീണ്ട സെന്റൻസിൽ പറഞ്ഞതുകൊണ്ട് കുറ് കിട്ടിയില്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയട്ടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ കളിക്കുന്ന കപിൽ ദേവും കളിക്കുന്ന കിരൺമോറയും കളിക്കുന്ന വസീമക്രവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പാട് കെട്ടിക്കൊടുക്കുകയും പന്ത് എടുത്തു കൊടുക്കുകയും ചിരിക്കുകയും വളിപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കളിയെല്ലാം കഴിഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് മറിച്ച് ഗാലറിയിൽ ഇരിക്കുന്നവനില് ക്രിക്കറ്റിനപ്പുറം ഇന്ത്യയും പാകിസ്ഥാനും എന്ന വികാരം ഉണ്ടാകുമ്പോൾ അവൻ കളിക്കാരനായി മാറുന്നു യോദ്ധാവായി മാറുന്നു കളിയിലൂടെ ഒരു യുദ്ധം അവന്റെ മനസ്സിൽ തയ്യാറെടുക്കുന്നു അവൻ കർത്താവും ഭോക്താവുമാകുന്നു അത് അവിടെ നിന്നുകൊണ്ട് കാണുന്നവനേക്കാൾ അപകടകരമായി ടി വിയുടെ മുമ്പിലിരുന്ന് കാണുന്ന നമ്മൾ ഒരു പ്രാവശ്യം പോലും ഒരു ബോൾ കയ്യിലെടുക്കുകയോ ക്രിക്കറ്റിന്റെ ബോൾ കയ്യിലെടുക്കുകയോ ഒരു പ്രാവശ്യം പോലും എറിഞ്ഞു നോക്കുകയോ ഈ എറിയാൻ ഒരു കോഴിയെ പോലും എറിയാൻ കഴിവില്ലാത്തവനായിരിക്കുമ്പോഴും കവിന്റെ എറിഞ്ഞത് ശരിയായില്ലെന്ന് കണ്ടുപിടിക്കാൻ മിടുക്കനായി ഇവിടെയാണ് കളിയുടെ പ്രധാനം അപ്പൊ കർത്തൃത്വവും ഭോക്തൃത്വവും തന്റെ സ്വാപ്നിക തലങ്ങളിൽ ബലിഷ്ടമാണ് ഈ മനഃശാസ്ത്രം വളരെ ശ്രദ്ധിച്ചിരിക്കണം അതുകൊണ്ടാണ് നിങ്ങളെ കുറെ ഇൻട്രഡക്ഷൻ ഒക്കെ പറഞ്ഞത് വളരെ വളരെ അപ്പൊ നമ്മൾ ഇന്ന് ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥ വളരെ നിസ്സാരമാണ് അല്പേ ഉള്ളൂ പെട്ടെന്ന് പറഞ്ഞു ജാഗ്രത്തിൽ നടക്കുന്ന വിവാഹം സ്വപ്നത്തിൽ നടക്കുന്നില്ല അതുകൊണ്ടാണ് ഓരോ വിവാഹിതനും വിവാഹിതയും ഓരോ സെക്കൻഡിലും സ്വപ്നത്തിൽ ഡൈവോഴ്സ് ചെയ്യുന്നത് വിവാഹത്തോടൊപ്പം ഡൈവോഴ്സാണ് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടായി പോകുന്നത് നാട്ടുകാർ തല്ലുമല്ലോ എന്ന് പേടിച്ചിട്ട് എല്ലാ ബന്ധങ്ങളും സ്വാപ്നികങ്ങളാണ് സ്വപ്ന സമാനമാണ് സ്വപ്നത്തിൽ ജീവിക്കുന്ന ഈ ധൃതരാഷ്ട്രനും തന്റെ സിംഹാസനത്തിലിരുന്ന് യുദ്ധത്തെ മുഴുവൻ സങ്കൽപ്പിക്കുകയാണ് ജയത്തിനുള്ള ആസൂത്രണങ്ങൾ അകത്തു ചെയ്യുകയാണ് ആഭിചാര ഹോമങ്ങൾ നടന്നു ധൃതരാഷ്ട്രന്റെ നേതൃത്വത്തിൽ കൗരവർ ജയിക്കാൻ അതൊക്കെ സ്വപ്നം ഉണ്ടാക്കിയതാണ് സ്വപ്നം പ്രബലമായാൽ ഏത് അന്ധതയും സത്യമായി മാറുകയും ചെയ്യും എനിക്കും നിങ്ങൾക്കൊക്കെ അവിടെ യുക്തിയൊക്കെ പോവും വലിയ യുക്തിവാദികളൊക്കെ തരിപ്പണമായിട്ട് വീഴും വെളുപ്പം കാലത്തെ മൂന്നര മണിക്ക് കുട്ടിക്ക് ടെമ്പറേച്ചർ നൂറ്റിയഞ്ച് ഡിഗ്രി എത്തുമ്പോൾ യുക്തിവാദി യുക്തിയൊന്നും ചിന്തിക്കാൻ ആദ്യം പോവില്ല കുട്ടി എടുത്തുകൊണ്ട് നേരെ ഓടും വേറൊരു ബോർഡേൽ M B B S M D M R C P എന്നൊക്കെ നീട്ടി എഴുതിയിരിക്കുന്ന അവസാനം ഡിഗ്രി നീണ്ടു നീണ്ട എഫ് ഒ എഫ് എന്ന് വരെ ഉണ്ടെന്ന് തോന്നുന്നു father F O F C father of four children അതിന്റെ നീളം കൂടുന്നതനുസരിച്ച കാര്യം എന്നാണ് ഇപ്പൊ നേരെ ഓടിച്ചില്ലാണ് അവിടെ ബോധം ഉണ്ടെങ്കിൽ അയാളോട് ചോദിക്കണം താൻ എം ബി ബി എസ് പാസ്സായ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ ചോദിക്കാൻ നിൽക്കാൻ നേരം ഉണ്ടാവില്ല അവിടെ യുക്തിവാദിയൊക്കെ മാറി അച്ഛനാ ഉണരുന്നത് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇവൻ കാലനാണോ ഇവൻ ഇതൊക്കെ പഠിച്ചവനാണോ ഫെയ്ക്കാണോ ഇതൊന്നും അറിയാതെ അയാളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുക ആ വെളുപ്പാങ്കാലത്ത് ഒന്നര മണിക്ക് അയാൾ കുറിക്കുന്ന ഒരു മരുന്ന് അതിന് പറ്റിയതാണോ എന്നൊന്നും പഠിക്കാനും ഡി ഡി ആരെടുത്ത് പരിശോധിക്കാനോ ഒന്നും നേരമില്ല നേരെ എന്നൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അതിന്റെ എക്സ്പയറി ഡേറ്റ് പോലും നോക്കാതെ കൊണ്ടു നേരെ കൊടുക്കുകയാണ് ഇതിനെ ഡോക്ടറെ കണ്ടുപിടിക്കാൻ പോകുന്നുവോ ആ നാട്ടിൽ പരിചയമില്ലാത്ത ഇയാൾ ഏതോ ഒരു മനുഷ്യൻ അവിടെ ഒരു ഡോക്ടറുണ്ട് നല്ലതാന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഓടുന്നത് ജീവിതത്തിന്റെ മുഴുവൻ ഓട്ടങ്ങളും എല്ലാ യുക്തിവാദികളും ഈ സ്വപ്ന ലോകത്ത് തകർത്തെറിഞ്ഞാണ് ജീവിക്കുന്നത് എന്നിട്ടും അവൻ യുക്തിവാദിയാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു ഞാനും നിങ്ങളുമൊക്കെ ഒരു വല്ലാത്ത പ്രഹേളികയാണ് ജീവിതത്തിൽ യുക്തിയെ എതിർക്കുന്നവൻ യുക്തി കൊണ്ടാണ് തന്റെ വിശ്വാസ പ്രമാണങ്ങളെ ഉറപ്പിക്കാൻ മറ്റവനോട് സംസാരിക്കുന്നതെന്നതാണ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രഹേളി ആദ്യത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ രണ്ടാമത്തത് നിങ്ങൾ ദുഃഖിക്കരുത് ഒരു യുക്തിവാദി എങ്ങനെയാണോ യുക്തിയില്ലാത്ത വിശ്വാസങ്ങളിലേക്ക് ആവശ്യത്തിലെ സ്വപ്നങ്ങൾ അവനെ നയിക്കുന്നത് അതുപോലെ തന്നെയാണ് യുക്തിയെ അതിനിശ്ചിതമായി വിമർശിക്കുന്നവൻ ഈ യുക്തിവാദിയോട് തന്റെ വിശ്വാസം ഉറപ്പിക്കുവാൻ യുക്തികൾ പറഞ്ഞ് വലിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിലെല്ലാം കെട്ടിക്കണഞ്ഞ മനുഷ്യൻ കിടക്കുന്നു ഇവിടെ നിൽക്കുന്ന ഒരു ധൃതരാഷ്ട്രനെയാണ് നമുക്ക് പൂർവപക്ഷത്ത് കാണിച്ചു തരുന്നത് ഈ ധൃതരാഷ്ട്രൻ ഞാൻ പറഞ്ഞതുപോലെ ഏകാന്തത ദുഃഖമായിത്തീരുന്നു ഏകാന്തതയിലേക്ക് കടന്നുപോകാൻ മനുഷ്യാത്മാവിന് കഴിയണമെങ്കിൽ അജ്ഞാനം വിട്ടുപോകണം ഏകാന്തത മുഴുവൻ സമയത്തും അനുഭവിക്കാൻ കഴിയണം ഏകാന്തതയിലെ അറിവുണ്ടാവുകയും ചെയ്യൂ വന സമ്പത്തവും സമ്പത്തമായ വനത്തിലേക്ക് പോകണം അല്ലാതെ കാനനത്തിലേക്ക് പോയാൽ പോരാ തന്നിലേക്ക് കടന്നു ചെല്ലണം രാമൻ അങ്ങനെ പോയപ്പോഴാണ് ലക്ഷ്മണൻ ചെന്ന് ചോദിച്ചത് വളരെ ഭംഗിയായിട്ട് രാമായണത്തില് പഞ്ചവടിയിൽ പഞ്ചേന്ദ്രിയങ്ങൾ അടങ്ങിയ ചിത്തത്തില് അന്നൊരു ദിനം ഏകാന്തേ രാമദേവൻ രാമദേവന്റെ ഏകാന്തതയിൽ ചെന്നിട്ടാ ചോദ്യം ചോദിക്കുന്നത് അപ്പൊ ചോദിച്ചാലേ അറിവ് കിട്ടുള്ളൂ ഒറ്റയ്ക്കിരിക്കുമ്പോഴെന്നല്ല ഇതിന്റെ അർത്ഥം ആത്മാവുമായി രമിക്കുന്ന യൗകിക വേളയിൽ എന്നാണ് അല്ലാത്തവനിൽ നിന്ന് കിട്ടുന്നതൊക്കെ വിഷയങ്ങളാണ് അത് നമ്മളെ ദുഃഖിപ്പിക്കും അവർക്ക് നമുക്ക് തരാൻ വിഷയങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഏകാന്തത അനുഭവിച്ചവനിൽ നിന്നേ കിട്ടൂ അത് അനുഭവിക്കണമെങ്കിലോ സുഹൃതം വേണമെന്ന് ആചാര്യന്മാർ പറയുന്നത് മുഖ്യതസ്തു മഹത്കൃപയേവ ഈശ്വര കൃപാലേശത്വ അവ പ്രത്യേകം ശ്രദ്ധിക്കണം മഹത്കൃപ തന്നെയാണ് ഈശ്വര കൃപ എന്ന് നാരദൻ പറയുകയാണ് അവിടെ അത് കിട്ടണം ശങ്കരനും അഭിപ്രായം വ്യത്യാസപ്പെടുത്തുന്നില്ല ദുർലഭം തയമേവ ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയ അമഹാപുരുഷ സംശയത്വം കിട്ടണം വിപ്ലവകാരി എന്നൊക്കെ വിളിക്കുന്ന നാരായണ ഗുരുദേവനും വളരെ ശക്തമായ പറയുന്നത് ഉണരണം ഇന്നി ഉറങ്ങണം പുജിച്ചീടണം അശനം പുണരേണം എന്നിവണ്ണ മണയും അനേക വികല്പമാകയാൽ ആരുണരുവത് ഉള്ളൊരു നിർവികാര രൂപം അതുകൊണ്ട് ഇതിൽ പെടരുത് പെടാതിരിക്കാൻ മറ്റൊരു വഴിയുണ്ട് സിദ്ധാന്തത്തിൽ ഇത് പൂർവപക്ഷം ഇതിനെ നിരാകരിച്ചുകൊണ്ടൊരു വഴി ആചാര്യൻ തന്നെ പറയുന്നു ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീടണം അറിവായി ഇതിൽ നിന്ന് അയോഗ്യനെന്നാൽ അതാണ് നേടേണ്ടത് ഏകാന്തത കിട്ടിയില്ലെങ്കിൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടേണം എങ്കിൽ മാത്രമേ ഇത് കിട്ടൂ അതിരിക്കണ്ടേ അതില്ലാത്തതുകൊണ്ട് ഏകാന്തത പേടിയാണ് ഏകാന്തത പേടിപ്പെടുത്തുമ്പോഴാണ് നാം കൂട്ടുകെട്ടുകളെ പറ്റി ആലോചിക്കുന്നത് എന്തെങ്കിലും ഒരു വള്ളി വേണം കൂട്ടിന് ഒറ്റയ്ക്ക് ഭയമാണ് ഈ ചോദ്യം എല്ലാവരും എല്ലാവരോടും ചോദിക്കുന്നതാണ് വാർദ്ധക്യത്തിൽ എന്ത് ചെയ്യും അതുണ്ടെങ്കിലല്ലേ എന്ന് പറയാൻ തന്റെ ഇടം വേണം വാർദ്ധക്യം ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ഗീതയിൽ തന്നെ പഠിക്കും പിന്നീട് യഥാ കൗമാരം ജര തഥാ ദേഹാന്തരപ്രാപ്തി ദേഹാന്തരപ്രാപ്തിയിൽ പോലും പേടിക്കുന്നില്ല പിന്നല്ലേ അവസ്ഥാന്തരപ്രാപ്തിയിൽ നിങ്ങൾ അപ്പുറത്തൊരു ഉണ്ടാക്കി അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതിന്റെ തറയ്ക്ക് കുറച്ച് മാറ്റം വരുത്തണം തീരുമാനിച്ചു ഒരു ഭാഗം പൊളിച്ചു വീണ്ടും മെൻറ്റ് ചെയ്യാണ് ഈ മെൻറ്റിങ് ആ ദേഹാന്തരപ്രാപ്തി വീടവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിനെ പൊളിച്ചു തീരെ കളയാതെ കുറേശ്ശെ കുറേശ്ശെ മാറ്റം വരുത്തുക ഇത് ദേഹാന്തരപ്രാപ്തിയാണ് കൗമാരം യൗവനം ജര ആ സോറി അവസ്ഥാന്തരപ്രാപ്തിയാണ് ഇതാണ് അവിടെ ഇത് മൊത്തം ഇങ്ങ് പൊളിച്ചു മാറ്റി പുതുതായിട്ട് പണിയണം അത് ദേഹാന്തരപ്രാപ്തിയാണ് ഇത് രണ്ടിലും വിവരമുള്ളവൻ ദുഃഖിക്കാറില്ല അർജുന ഇത് വരുന്നവനെ ഏകാന്തത അനുഭവിക്കാൻ കഴിയും ഏകാന്തത പേടിപ്പിക്കുമ്പോഴാണ് എവിടെങ്കിലും ചെന്ന് പറ്റിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് അച്ഛനോട് അമ്മയോട് അവിടെയൊക്കെ പറ്റിപ്പിടിക്കുന്ന പ്രിയം കൊണ്ടാണ് അത് കിട്ടിയില്ലെങ്കിൽ ശത്രുവായി മാറും വീട്ടിൽ ഇത് പറ്റിപ്പിടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ഈ പ്രിയമൊക്കെ പ്രതീക്ഷിച്ച നമ്മൾ ആശ്രമങ്ങളിലേക്ക് വരുന്നത് ഭിന്ന സംസ്കാരങ്ങളിൽ ഭിന്ന ചുറ്റുപാടുകളിൽ വളർന്ന ആളുകൾ ഇതേ തരത്തിൽ പറ്റിപ്പിടിക്കാൻ ശ്രമിച്ച് അവിടുന്ന് എല്ലാം നിഷ്കാസിതരാക്കപ്പെട്ടുവെന്ന് സ്വയം തോന്നി എത്തിയ ആളുകൾ ഒന്നിച്ചുകൂടി വീണ്ടും പറ്റിപ്പിടിക്കൽ നടക്കുമെന്ന് വ്യാമോഹിച്ചാൽ ഇസ് ഇറ്റ് പോസിബിൾ അപ്പൊ ഈ അല്ല സുഖം പറ്റുന്നതെല്ലാം പറ്റാതാകുക പറ്റനൈ പറ്ററ്റാൻ എന്നൊക്കെ വളരെ ഗംഭീരമായി തിരുവള്ളുവർ പറയും സ്വാമികൾ വളരെ ഗംഭീരമായിട്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ബന്ധമെല്ലാം വിട്ടുകിട്ടണം ഇതൊന്ന് ഒടഞ്ഞു മാറണം അതിന് പറ്റിയിട്ടില്ല ധൃതരാഷ്ട്രം കാരണം സ്വപ്നങ്ങൾ അതുകൊണ്ട് ഏകാന്തത പേടിയ അതുകൊണ്ടാണ് സഞ്ജയനെ വിളിച്ചിട്ട് ഇരുന്നിങ്ങനെ സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നത് സഞ്ജയ അപ്പൊ സഞ്ജയൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് യുദ്ധം തുടങ്ങി സഞ്ജയൻ അങ്ങ് പോയി അപ്പോൾ ഒറ്റയ്ക്കായപ്പോ ചക്രവർത്തി ആകെ വിഷമമായി അത് കഴിഞ്ഞപ്പോ സഞ്ജയൻ തിരിച്ചെത്തി കേൾക്കുന്ന വാർത്തയോ ഭീകരം യുദ്ധക്കളത്തിൽ ഭീഷ്മർ വീണു ഭീഷ്മർ വീണു എന്ന് അറിഞ്ഞ ധൃതരാഷ്ട്രന് താൻ കേട്ട ഗീത സഞ്ജയൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് കൃഷ്ണൻ അർജുനൻ ഉപദേശിച്ചു കൊടുക്കുന്നത് അതേപടി സഞ്ജയൻ ധൃതരാഷ്ട്രന് ഉപദേശിച്ചു കൊടുക്കുന്നു ഒരു വിസർഗം പോലും മാറ്റാതെ പക്ഷേ അത് ധൃതരാഷ്ട്രൻ ഭീഷ്മൻ വീണു എന്ന് കേട്ട് കഴിഞ്ഞ് ദുഃഖിക്കുമ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത് മഹാഭാരത യുദ്ധക്കളത്തിൽ ഭീഷ്മന്റെ പതനത്തിലൂടെ കൗരവ സൈന്യമെന്നല്ല പാണ്ഡവ സൈന്യം ഉൾപ്പെടെ മുഴുവൻ പേരും മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ധൃതരാഷ്ട്രനോട് അത്രയും കടന്ന് ചിന്തിക്കുന്ന ധൃതരാഷ്ട്രനോട് ഞാനിത് വീണ്ടും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചത് നിങ്ങളുടെ തലച്ചോറിൽ കേട്ട് കേട്ട് കിടക്കാവുന്നത് ഗീത അവിടെ നടക്കുമ്പോൾ തന്നെയാണ് സഞ്ജയൻ ഇവിടെ കൊണ്ട് തന്റെ ജ്ഞാനചക്ഷുസിനാൽ ചക്ഷുസിനാൽ അവിടുത്തെ യുദ്ധക്കളത്തിൽ ഗീത ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ അതേപടി ഇപ്പുറത്തേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് ധൃതരാഷ്ട്രനെ കാണിക്കുകയാണ് എന്നായിരിക്കണം നിങ്ങളുടെ മനസ്സുകളിൽ കിടക്കുന്നത് റൈറ്റ് ആണോ അങ്ങനല്ലേ മഹാഭാരത യുദ്ധക്കളത്തിലെ ഓരോ സന്ദർഭവും ആദ്യം മുതൽ അതേപടി ധൃതരാഷ്ട്രനെ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് ചിത്രകഥകളെല്ലാം അങ്ങനെയാണ് സിനിമയിൽ വന്ന ഭാരതം സീരിയൽ അങ്ങനെയാണ് ഗീതയുടെ വ്യാഖ്യാനം എഴുതിയ ആചാര്യന്മാർ എഴുതിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷെ മഹാഭാരതത്തിലെ സംഭവം അങ്ങനെയല്ല മഹാഭാരതം നേരിട്ട് വായിച്ചവരിൽ അല്ലാതെ ഒരു അറിവ് കാണും അവരില്ലാതെ ഇരിക്കില്ല ഇവിടെ കാണും ധാരാളം പേർ എങ്കിലും പൊതുവെ ജനങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് ഈ ക്ലാസ് എടുക്കാൻ പോയിടത്ത് പലയിടത്തും അതുകൊണ്ട് പണ്ഡിതന്മാർ വരെ കയറി ഉടക്കിയിട്ടുണ്ട് അവസാനം പിറ്റേ ദിവസം ഗീതാ പ്രസിന്റെ മഹാഭാരതം മൂലമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങളോ അതിന്ന് കൊണ്ടുവരുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇന്നലെ പറഞ്ഞപ്പോൾ എന്തോ നിങ്ങൾ കേട്ടത് അതേപടി അങ്ങ് വിശ്വസിച്ചു പോരാ നിങ്ങൾ പോയി നോക്കണം മഹാഭാരതം എടുത്തു നോക്കണം മഹാഭാരതത്തിലെ സന്ദർഭം ധൃതരാഷ്ട്രയിൽ നിന്ന് അകന്ന് യുദ്ധക്കളത്തിലേക്ക് പോയ സഞ്ജയൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ സഞ്ജയൻ യുദ്ധത്തിന്റെ സന്നാഹങ്ങളെല്ലാം നേരിട്ട് കണ്ട് ദുര്യോധന വിഷാദം കണ്ട് അത് കഴിഞ്ഞ് യുദ്ധത്തിനുള്ള ഭീഷ്മന്റെ വെല്ലുവിളി കേട്ട് മറിച്ച് കൃഷ്ണന്റെയും അർജുനന്റെയും എല്ലാം ശംഖനാദം കേട്ട് വീണ്ടും യുദ്ധം ആരംഭിച്ച് വിഷാദചിത്തനായ അർജുനൻ തളർന്നു വീഴുന്നത് കണ്ട് ഭഗവാൻ ഗീതോപദേശം കൊടുത്ത് അർജുനനെ ഉണർത്തുന്നത് കണ്ട് ഉണർന്നു നിന്ന് അർജുനൻ യുദ്ധം വീണ്ടും ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട് യുദ്ധം ഓരോ ദിവസവും നടക്കുന്നത് കണ്ട് പത്താം ദിവസത്തെ കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിൽ ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിൽക്കുന്ന അർജുനനാൽ പിതാമഹൻ തേരിൽ വീഴിക്കപ്പെടുന്നത് കണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് ഓടി തിരിച്ചെത്തി ധൃതരാഷ്ട്രനോട് ആ കാവൽ ഗണി പറയുകയാണ് അങ്ങയുടെ പിതാവ് ഭീഷ്മൻ യുദ്ധക്കളത്തിൽ വീണു ഇത് കേട്ടുകഴിഞ്ഞ് വിഷാദചിത്തനായ ധൃതരാഷ്ട്രൻ കുറെ ചോദ്യങ്ങൾ സഞ്ജയനോട് ചോദിച്ചതിന് ഉത്തരമായി യുദ്ധത്തിലെ ഗതിവിഗതികളെല്ലാം അതുവരെയുള്ളത് പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞാണ് ധൃതരാഷ്ട്രൻ ഗീതയ്ക്ക് ആധാരമായ ആദ്യത്തെ ശ്ലോകം സഞ്ജയനോട് ചോദിക്കുന്നത് ക്ലിയർ ഇത്ര ഉൾക്കൊണ്ടു ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലും ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത് കിടന്നിരുന്നത് ആവില്ല അങ്ങനെ അല്ലെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാലും പഴയത് വീണ്ടും കയറി വരും കുറെ കഴിയുമ്പോൾ ഇത് മറന്നു പോകും അത് മറക്കാതിരിക്കാനാണ് വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ സോറി ആശ്രമത്തിൽ ചെന്ന് അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് മഹാഭാരതം മൂലമെടുത്ത് നോക്കണം അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിന് വ്യാഖ്യാനമൊന്നും വേണ്ട ഡയറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ഭീഷ്മ പർവം ഞാനതിനെ പർവമൊക്കെ പറഞ്ഞത് പതിമൂന്നാം അധ്യായം എടുത്തു വായിച്ചാൽ മതി മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ മൂലമോ ഏതെടുത്ത് വായിച്ചാലും ഇത് കാണാം ചിത്രകഥകൾ വായിച്ചാൽ പോരാ പ്രത്യേകം എഴുത്തച്ഛന്റെ ഭാരതം വായിച്ചാൽ പോരാ എഴുത്തച്ഛൻ സംഗ്രഹീത വിവർത്തനമാണ് ചെയ്തിരിക്കുന്നത് അപ്പോ ധൃതരാഷ്ട്രൻ ഇത്രയും കേട്ട് വിഷാദചിത്തനാകുന്നു കാരണം ധൃതരാഷ്ട്രനായി ഇപ്പൊ യുദ്ധക്കളത്തിൽ പാണ്ഡവന്മാരും കൗരവന്മാരുമല്ല യുദ്ധാരംഭം മുതൽ യുദ്ധാവസാനം വരെ മുഴുവൻ യുദ്ധവും ധൃതരാഷ്ട്രന്റെ അന്തരംഗത്തിലാണ് കുറച്ചുകൂടെ നന്നായി പറഞ്ഞാൽ മറ്റാരെയുംകാൾ കർത്തൃത്വവും ഭോക്തൃത്വവും നേടി യുദ്ധം ചെയ്യുന്നത് ധൃതരാഷ്ട്രമാണ് ഞാനിതിനൊരു ഒരു തമാശ പറഞ്ഞാൽ നിങ്ങൾ വേദനിക്കും അതുകൊണ്ട് വേണ്ട ഒരമ്മയെ ആ അമ്മയുടെ ഒരു മകന് കളിക്കുന്നതിനിടയിൽ ചവിട്ടുന്നു ഒരു മകനപ്പുറത്ത് തലോടുന്നു വേറൊരു മകൻ ആ അമ്മയെ പുലഭ്യം പറയുന്നു ഇതെല്ലാം ഒരമ്മ ഈക്വലായി ചിലപ്പോൾ അനുഭവിച്ചേക്കാം അമ്മ റൈറ്റ് പക്ഷെ ഈ തലോടുന്ന മകനെ സംബന്ധിച്ചിടത്തോളം ആ ചവിട്ടുന്നവന്റെ കാല് ബാക്കി നിങ്ങൾ പുരിപ്പിക്കണം ഞാൻ പുരിപ്പിക്കൂല കാല് ആ നിങ്ങൾ പുരിപ്പിക്കണം നിങ്ങൾക്ക് ഉത്തരവുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പുരിപ്പിക്കണം എന്ന് പറഞ്ഞു മൗനമായി പറയുന്ന കാര്യം ഉറക്കെങ്കിൽ പറഞ്ഞാൽ മതി എനിക്ക് കേൾക്കാം അതുകൊണ്ടാണ് പറഞ്ഞത് കാല് അത് ആലോചിച്ചിട്ട് പറഞ്ഞ അത് ആലോചിച്ചിട്ട് പറഞ്ഞ ഇങ്ങനെയായിരുന്നു നിങ്ങൾ പറയാൻ വന്നേ ഏ മുറിക്കേണ്ട ആവശ്യമേ ഇല്ലെന്നാണോ പറയാൻ വന്നത് അതോ തലോടുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ പ്രിയം എത്ര കൂടുതലാണോ അതുകൊണ്ട് എന്റെ അമ്മയെ ചവിട്ടുന്നവന്റെ കാല് മുറിച്ചു കളയണം പോരാ മുറിച്ചു കളയണം പക്ഷെ ഇത് മുറിക്കുമ്പോ അവനാണോ വേദനിക്കുക അമ്മയ്ക്ക് തന്നെയാണോ വേദനിക്കുക ദരിസ് ഇമ്പോർട്ടൻസ് അതിലാണ് അതിന്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത് ഇതിൽ വേദന ആർക്കാണ് എന്നുള്ളതാണ് പ്രശ്നം അവന് വേദനിക്കൂല ഇവിടെയാണ് ധൃതരാഷ്ട്രന്റെ പ്രശ്നം കിടക്കുന്നത് ആ യുദ്ധക്കളത്തില് യുദ്ധം ചെയ്തു മരിച്ചു വീഴുന്നവർക്കല്ല വേദന അവര് മുഴുവൻ ധൃതരാഷ്ട്രന്റെ അന്തരംഗത്തിലിരുന്നു കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് ഭീഷ്മന്റെ പതനം ഏറ്റവും ദുഃഖിപ്പിക്കുന്നത് ഏറ്റവും വേദനിപ്പിക്കുന്നത് ഏറ്റവും ഭീഷണമായി അനുഭവിക്കുന്നത് do coração.